സ്കൂളുകളിലും ഓഫീസുകളിലും ആശുപത്രികളിലും നടക്കുന്ന ക്രൈസ്തവവൽക്കരണത്തിൻ്റെ തന്നെ മറ്റൊരു മാർഗം എല്ലാ റോഡ് സൈഡുകളിലും സുവിശേഷ പ്രസംഗം നടത്തുക ഹാളുകളിൽ സുവിശേഷ പ്രസംഗം നടത്തുക വലിയ വലിയ ഗ്രൗണ്ടുകളിൽ സുവിശേഷ പ്രസംഗം നടത്തുക ഇത് ബൈബിൾ അനുവദിക്കുന്ന കർമ്മമാർഗം തന്നെയാണ് ഒരു ഹിന്ദുവിനും അതിനകത്ത് വേദനിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സുവിശേഷ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുദേവന്റെ അവധാനങ്ങൾ പ്രകീർത്തിക്കുവാനാണ് ഇവിടെ നടക്കുന്നത് മിക്കവാറും സുവിശേഷ പ്രസംഗങ്ങളിൽ ഒരു വഴിക്ക് ഭാരതീയ ചിന്താധാരകളെയും ഈശ്വര സങ്കല്പങ്ങളെയും അതിനിശ്ചിതമായി കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആ സ്ഥലവും ആ പ്രദേശവും അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദങ്ങളിലും പുരാണങ്ങളിലും പറയുന്നത് ബൈബിളിനെ കുറിച്ച് തന്നെയാണ് കുറിച്ച് തന്നെയാണ് പ്രജാപതി യേശുദേവൻ തന്നെയാണ് എന്ന് വരുത്തി തീർത്ത് അവിടെ മതപരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നതും യേശുദേവനെ പൂജിക്കുന്നതും വിഷ്ണുവിനെയും രുദ്രനെയും ദേവിയെയും പൂജിക്കുന്നത് പോലെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സുവിശേഷത്തിലൂടെ ക്രൈസ്തവവൽക്കരണത്തിനുള്ള മാർഗങ്ങൾ നിരന്തരമായി നടത്തുന്ന ഒരു വിഭാഗമുണ്ട് കൂടാതെ ഹിന്ദുക്കളെ സുവിശേഷം പഠിപ്പിക്കുവാൻ ഹിന്ദുവിൽ നിന്ന് മതപരിവർത്തനം ചെയ്തവനെ അതേ പേരുപയോഗിച്ച് തന്നെ ഉപയോഗിക്കുക നീലകണ്ഠൻ നായര് ഗംഗാധരൻ നമ്പ്യാര് ബാലകൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയ പേരുകൾ യഥാർത്ഥത്തിൽ അല്ലാത്തതാണെങ്കിൽ പോലും ഓരോ വ്യക്തിയിൽ ചേർത്ത് നാടകം അഭിനയിക്കുന്നത് പോലെ ക്രൈസ്തവവൽക്കരണത്തിനു വേണ്ടി ഓരോ സുവിശേഷ പ്രാസംഗികരും ഹിന്ദുക്കളായിരുന്നു പലരും ബ്രാഹ്മണരായിരുന്നു പലരും യജ്ഞോപവീതമുള്ളവരായിരുന്നു അവരിപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ക്രിസ്തുവിന്റെ മഹത്വം ബൈബിളിന്റെ മഹത്വം അതുകൊണ്ട് നിങ്ങളും ഹിന്ദുക്കളായ നിങ്ങളും ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ് അവരെ സ്വാധീനിക്കുന്നത് ഉപരിപ്ലവമായി നോക്കിയാൽ അതിൽ എന്താണ് തെറ്റുള്ളത് എന്ന് തോന്നാമെങ്കിലും മറ്റൊരർത്ഥത്തിൽ ഇത് വ്യക്തമായ മതകച്ചവടമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും സുവിശേഷ ആവശ്യമായിട്ടുള്ള ഹാളുകളും പല പുസ്തകങ്ങളും ലഘുലേഖകളും കസേരകളും കെട്ടിടങ്ങൾ വരെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹിന്ദുവിൻ്റെ പേരിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഹിന്ദു തന്നെയോ ആണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവുമുണ്ട് അപ്പോൾ സുവിശേഷ പ്രസംഗത്തിന് ആവശ്യമായ സർവ അനുഗ്രഹങ്ങളും ചൊരിയുന്നത് ഹിന്ദുക്കളാണെങ്കിൽ എനിക്കും ഹിന്ദുവിൽ നിന്നിരുന്നു കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ഹിന്ദു മതം ഉപേക്ഷിച്ചോ ക്രൈ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് പോയാൽ എന്താണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള മാർഗങ്ങൾ നിരന്തരമായി നമുക്ക് കാണുവാൻ സാധിക്കും കുരിശുമല കയറ്റത്തിൻ്റെ സ്പോൺസർഷിപ്പ് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ ജ്വല്ലറിയാണെന്ന് അനവധി നോട്ടീസുകളും ലഘുലേഖകളും നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്ത് വസ്തുതകൾ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ഒരു കൃഷ്ണ ജ്വല്ലറിയും കുരിശുമല കയറ്റം സ്പോൺസർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ബാനറുകളും സ്പോൺസർ ചെയ്തിട്ടില്ല മനഃപൂർവ്വം ശ്രീകൃഷ്ണ ജ്വല്ലറി എന്ന ഹിന്ദുവിൻ്റെ സംഘടന കുരിശുമല കയറ്റത്തെ സ്പോൺസർ ചെയ്യുമ്പോൾ ക്രൈസ്തവവൽക്കരണത്തിനുള്ള മാർഗം കുറച്ചുകൂടി സുഗമമാക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ പുറകിലുള്ളവരുടെ കുൽസിതമായ ലക്ഷ്യം ഇപ്പോൾ പുറത്തിറങ്ങുന്ന സുവിശേഷ പ്രാസംഗികരുടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാം പതിനഞ്ചു പേരോ ഇരുപത് പേരോ ഉള്ളതിൽ മുക്കാൽ ഭാഗം പേരുകളും ഹിന്ദുക്കളുടെ പേരുകളായിരിക്കും ഇപ്രകാരം സുവിശേഷ പ്രസംഗത്തിലൂടെയുള്ള മതം മാറ്റവും അനസ്യൂതം കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൗസ് വിസിറ്റ് കുടുംബ സമ്പർക്കമാണ് കുടുംബത്തിൽ ചെന്ന് അവർക്ക് ദുഃഖം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പൈസ കൊടുത്ത് മതപരിവർത്തനം ചെയ്യുക അവർക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന മറ്റു വസ്തുക്കൾ കൊടുത്ത് മതപരിവർത്തനം ചെയ്യുക അവരുടെ വീട്ടിലുള്ള ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്ന ബോധമുണ്ടാക്കി സുഹൃത് സംഗമത്തിലൂടെ തന്നെ മതപരിവർത്തനം ചെയ്യുക പിന്നെ അവരുടെ വീട്ടിൽ ആരെങ്കിലും രോഗികൾ രോഗികളുണ്ടെങ്കിൽ അവരുടെ ദുഃഖം മാറ്റുവാനുള്ള മൊത്തത്തിലുള്ള പ്രാർത്ഥന ഹോൾസെയിലായിട്ട് കോൺട്രാക്ട് എടുത്തുകൊണ്ട് പള്ളിയിൽ നിന്ന് വികാരിമാരുൾപ്പെടെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗൃഹസമ്പർക്കത്തിൽ ചെന്ന് ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെന്ന് സഹായിക്കുന്നതും അനുകമ്പ പകരുന്നതും ദയാവാരിധികളാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തനവും നിരന്തരം നടക്കുന്നു ഇപ്രകാരം രണ്ടും മൂന്നും പ്രാവശ്യമുള്ള ഗൃഹസമ്പർക്കം കഴിഞ്ഞാൽ അവരെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് വേണ്ടി മറ്റെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുക ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്രയെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക ഇപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടാണ് മതപരിവർത്തനത്തിൻ്റെ ഗ്രഹസമ്പർക്ക മാർഗങ്ങൾ അനസ്യൂതമായി കേരളത്തിൽ നടക്കുന്നത് മിക്കവാറും ഹിന്ദു വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ സ്ത്രീകൾ മാത്രമുള്ള അവസരത്തിലാണ് കള്ളന്മാർ വീട്ടിലേക്ക് ആരുമില്ലാത്ത അവസരത്തിലും എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലും വരുന്നത് പോലെ ആണുങ്ങളില്ലാത്ത സമയത്ത് വരുമ്പോൾ സ്ത്രീകൾക്ക് സമയമുണ്ട് അവരുമായി ചർച്ച ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് എളുപ്പത്തിൽ അവരെ സ്വാധീനിക്കാൻ കൊണ്ടാണ് ഇപ്രകാരമുള്ള ചോരമാർഗത്തിലൂടെയുള്ള ഗൃഹസമ്പർക്കം നടത്തുന്നത് വീട് വയ്ക്കാൻ ആവശ്യമായ പള്ളിയിൽ നിന്നുള്ള സഹായം പിന്നെ പള്ളിക്കാരുടെ നേരിട്ടുള്ള ശാരീരികമായ സഹായം പാവപ്പെട്ട വീടുകളിൽ വസിക്കുന്നവർക്ക് പള്ളിയിലോ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ ചെറിയ ചെറിയ ജോലി കൊടുത്ത് കുറേ കാലം അവരുടെ സൗഖ്യത്തിനും സാമ്പത്തികമായ വരുമാനത്തിനും കാരണഭൂതമാക്കിക്കൊണ്ട് അതിലൂടെ കൺവേർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളും നിരന്തരമായി നടക്കുന്നുണ്ട് ഓരോ വീടുകളിലും ചെന്ന് ക്രിസ്തുവിൻ്റെ പടം കൊടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ ഇതും വെക്കണം ഏതായാലും ഇതും ഈശ്വരൻ തന്നെയല്ലേ അതുകൊണ്ട് മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശുദേവനെ കൂടി വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത് എന്നു പറഞ്ഞ് ഹിന്ദുവിൻ്റെ വിശാല മനസ്കതയെ ചൂഷണം ചെയ്തുകൊണ്ട് പൂജാമുറിയിലേക്ക് യേശുദേവൻ്റെ പടം വെപ്പിക്കുക കുറേ കഴിയുമ്പോൾ മറ്റു പടങ്ങൾ വെച്ച് ഇത്രയും കാലം പ്രാർത്ഥിച്ചതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടിയില്ലല്ലോ ഇനി അതെല്ലാം മാറ്റിയതിനു ശേഷം യേശുദേവന്റെ പടം മാത്രം വെച്ചാൽ പോരെ യേശുദേവനും യഹോവയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് ഇപ്പം മറ്റൊരു ദൈവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ യഹോവയുടെ ശാപം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഒരു കാരണവശാലും യേശുദേവൻ അല്ലാതെ കർത്താവല്ലാതെ യഹോവയല്ലാതെ മറ്റൊരു ദൈവത്തെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നുള്ളത് യേശുദേവന്റെയും യഹോവയുടെയും നിർദ്ദേശമാണ് അതനുസരിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഘോരമായ പാപം അവരുടെ ശാപത്തിലൂടെ ലഭിക്കും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദേഷ്യമുള്ള ദൈവം ഞാൻ വൈരാഗ്യമുള്ള ദൈവം എന്നെ എതിർക്കുന്നവരെ നശിപ്പിക്കുന്ന ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഘോരമായ പാപം വരാതിരിക്കാൻ പൂജാമുറിയിലെ മറ്റു ദേവതമാരെ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞ് ഉള്ള ക്രൈസ്തവവൽക്കരണവും കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നടക്കുന്നു എന്ന് ഉള്ള വസ്തുത ദുഃഖകരമാണ് ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന മറ്റൊരു പ്രക്രിയ വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന വഴക്കുകൾ പരിഹരിക്കാൻ പ്രത്യേകിച്ചും ഹിന്ദു വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പള്ളിക്കാർ മുൻകൈയെടുത്തുകൊണ്ട് ഒരാളുടെ പക്ഷം ചേർന്ന് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യക്കാർ നാട്ടുരാജ്യങ്ങളിൽ രാജാക്കന്മാരെ തമ്മിലടിപ്പിച്ച് കാര്യം നേടിയതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ തമ്മിലടിപ്പിച്ചതിന് ശേഷം അവ അവർ തമ്മിൽ സമാധാനം വരുത്തുവാനാണ് സുഹൃത് ബന്ധമുണ്ടാക്കുവാനാണ് എന്ന രീതിയിൽ കുടുംബാംഗങ്ങളിൽ സ്വാധീനമുണ്ടാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും പള്ളിയിലുള്ളവരുടെ സ്വാധീനത്തിലൂടെ പ്രശ്നപരിഹാരം വരുത്തിയെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു രീതിയും അതിലൂടെ മതപരിവർത്തനത്തിൻ്റെ മാർഗം തുറന്നു കിട്ടുകയും ചെയ്യുന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട് സ്വദേശം വിട്ട് ജോലിക്കോ മറ്റാവശ്യത്തിനോ പോകേണ്ടി വരുമ്പോഴും വിദേശങ്ങളിൽ പോകേണ്ടി വരുന്ന ഹിന്ദുക്കൾക്കും മറ്റൊരു വിധത്തിലുള്ള അനുഗ്രഹ രൂപത്തിലുള്ള മതപരിവർത്തന മാർഗങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അവിടെ ചെന്ന് ഒരു വീട് കണ്ടെത്തി അവിടെ താമസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റാരും സുഹൃത്തുക്കളില്ലാത്തതിനാൽ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും നിങ്ങൾക്ക് പള്ളിയിലേക്ക് വരാം ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ട ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സഹായിക്കാൻ കൂട്ടത്തിലെ സുഹൃത്തുക്കളായിട്ടുണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാവധാനത്തിൽ പള്ളിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക മിഡിൽ ഈസ്റ്റില് മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന മറ്റൊരു പ്രത്യേകത വിമാനത്തിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഹിന്ദുവിനെ സ്വീകരിക്കാൻ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഹിന്ദുക്കൾ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് വസ്തുതയായിരിക്കാം എങ്കിലും ക്രിസ്ത്യാനികൾ ഹിന്ദുവിനെ സ്വീകരിക്കുന്നത് സഹായിക്കാനോ അനുഗ്രഹിക്കാനോ അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ദുഃഖമില്ലാതെയാക്കാനോ അല്ല മറിച്ച് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് രണ്ടായിരത്തി അഞ്ചില് ഇരുപത് ശതമാനം ഹിന്ദുവിനെ കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയാക്കുന്നതിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഹിന്ദുവിനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവനെ മതപരിവർത്തനം ചെയ്യുവാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവനുമായി മറ്റുള്ളവർക്ക് ബന്ധമില്ലാത്തത് കൊണ്ട് എളുപ്പത്തിൽ ബന്ധം സ്ഥാപിച്ച് അവൻ ആവശ്യമായിട്ടുള്ള ഫോറിൻ കറൻസി ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടുന്നത് വരെ നൽകി സഹായിച്ചുകൊണ്ട് അവൻ ആവശ്യമായിട്ടുള്ള വീടെടുത്തുകൊണ്ട് അവൻ്റെ ബോറിംഗ് ടൈമിൽ അവനെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് സഹായിച്ച് വായിക്കുവാൻ ബൈബിൾ കൊടുത്തുകൊണ്ട് ക്രൈസ്തവ ലിറ്ററേച്ചർ കൊടുത്തുകൊണ്ട് ക്രൈസ്തവ ചിന്താധാരകൾ പകർത്തിക്കൊണ്ട് അവനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ദേശം മാത്രമാണ് ജോലിയില്ലാതെ വരുന്ന വേള സ്വാഭാവികമാണ് വിദേശങ്ങളിൽ ഭാരതത്തിലേതുപോലെ സ്ഥിരമായ ജോലി എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമെന്നില്ല ഇപ്രകാരം സംഭവിക്കുന്ന വേളയിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യുമ്പോഴും ആ സഹായത്തിൻ്റെ പുറകിൽ മാനുഷിക മൂല്യങ്ങളല്ല മതപരിവർത്തന ലക്ഷ്യം തന്നെയാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് കൂടാതെ മധ്യപൂർവേഷ്യയിൽ ദുബായിലും കുവൈറ്റിലും സൗദി എല്ലാം പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവരോട് പറയാറുണ്ട് ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ പൂജിക്കുന്നതും കീർത്തനം ചൊല്ലുന്നതും മന്ത്രങ്ങൾ പറയുന്നതുമെല്ലാം ഇസ്ലാമീക നിയമങ്ങൾക്കെതിരാണ് ഘോര പാപമാണ് അതിഭയാനകമായ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടേ രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ മുസ്ലിമായി തീരുക അതല്ലെങ്കിൽ ക്രിസ്തുമതം ഉപേക്ഷിക്കുക മുസ്ലിമായി തീരുന്നത് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഹിന്ദുവായി ജീവിച്ചുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരികയും ക്രൈസ്തവ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇപ്രകാരം ഹിന്ദുവായി ജീവിച്ച് ഈശ്വര പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ക്രൈസ്തവരുടെ ഗൃഹങ്ങളിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് നിങ്ങൾക്കും വരാമെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്ത് അവിടെ ചെന്ന് ഹിന്ദുവിൻ്റെ പ്രാർത്ഥനയും തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുവാൻ ചെയ്യുക സാവധാനത്തിൽ ഹിന്ദുവിൻ്റെ പ്രാർത്ഥന മാറും ഹിന്ദുവിൻ്റെ ചിന്താധാര മാറും അവസാനത്തിൽ ഉദ്ദേശ ലക്ഷ്യം ഇംഗ്ലീഷുകാർ ഭാരതത്തെ ഭരിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുടെ ഭരണം ബാഹ്യമായി വന്നതുപോലെ ക്രൈസ്തവവൽക്കരണം ഹിന്ദുവിൻ്റെ മനസ്സിൽ ആന്തരികമായി സ്വാധീനിക്കുന്ന അവസ്ഥയുണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത് നിരന്തരമായി ഈ രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വസ്തുത holidays particularly Friday and Saturday ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിലും ചെന്ന് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന അനവരതം ക്രൈസ്തവ യുവാക്കളെയും യുവതികളെയും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ദിവസം നൂറ്റി ഇരുപത് രൂപ ശമ്പളത്തിന് നടത്തുന്ന കൂലിവേല തന്നെയാണ് മതപ്രചരണവും മതപരിവർത്തന മാർഗവും ഹോൾസെയിലായിട്ടാണ് മതപരിവർത്തനത്തിന് വേണ്ടി കോൺട്രാക്ട് എടുക്കുന്നത് എന്നുള്ളത് കൂടി നാം ഓർക്കേണ്ടതാണ് ഹിന്ദുക്കൾ ദൂരയാത്രയ്ക്ക് പോകുന്ന വേളയിൽ സുഹൃത്തുക്കളായി ക്രിസ്ത്യാനികൾ വരികയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ക്രിസ്ത്യാനിയുടെ നേതൃത്വത്തിൽ ഹിന്ദുവിൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട് ദൈവമേ ഇവരെ രക്ഷിക്കണമേ ദൈവമേ നീ ഇവരെ അനുഗ്രഹിക്കണമേ ഇതെല്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഹിന്ദുവിൻ്റെ മനസ്സിൽ തോന്നുന്നത് എത്ര വിശാല മനസ്കതയുള്ളവരാണ് ക്രിസ്ത്യാനികൾ എത്രയധികം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ശരിയായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് എല്ലാ ക്രൈസ്തവരും മതപരിവർത്തനത്തെ ലക്ഷ്യമിടുന്നില്ല പക്ഷെ ഭൂരിഭാഗത്തിൻ്റെയും ലക്ഷ്യം എൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ യേശുദേവൻ പറഞ്ഞ അതേ വരികൾ തന്നെയാണ് വീട്ടിനകത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഇതേ ഉദ്ദേശം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് ഹിന്ദുവിൻ്റെ മനസ്സിനകത്തേക്ക് ഓരോ ക്രൈസ്തവ ചിന്താധാരകൾ ഇഞ്ചക്ട് ചെയ്ത് വിടുക ദൂരയാത്രയ്ക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥനയിലൂടെ തുടങ്ങി ഈ വ്യക്തിയുടെ കുടുംബങ്ങളെയും ഈ വ്യക്തിയെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ശാരീരികമായ സ്വാസ്ഥ്യത്തെയും കണ്ടറിഞ്ഞ് കർത്താവേ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് ഹിന്ദുവിന് തോന്നിയേക്കാം പ്രത്യേകിച്ചും അവരൊന്നും നെഗറ്റീവായിട്ട് പറഞ്ഞില്ലല്ലോ പക്ഷെ അവർ ചെയ്തത് നെഗറ്റീവായിട്ടാണ് നിങ്ങളുടെ മതപരിവർത്തനത്തിൻ്റെ മാർഗത്തിലേക്ക് ആദ്യത്തെ ആണിയടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓർമ്മിപ്പിച്ചിരിക്കേണ്ടതാണ് ക്രൈസ്തവ വിശേഷ ദിവസങ്ങളിൽ ഹിന്ദുക്കളെ ക്ഷണിച്ച് ഒരുമിച്ച് പ്രാർത്ഥിപ്പിച്ച് ഒരുമിച്ച് കഥകൾ പറഞ്ഞ് ഈ ക്രൈസ്തവ ചിന്താധാര പ്രചരിപ്പിക്കുന്ന മാർഗവും ഇന്ന് സർവസാധാരണമായി വരുന്നു അതേ സ്ഥാനത്ത് ഹിന്ദുവാണെങ്കിൽ ഹിന്ദുവിൻ്റെ ഈശ്വരീയമായ വേളയിലൊന്നും ക്രിസ്ത്യാനികളെ വിളിക്കാറില്ല അവൻ അത് ഏതോ തെറ്റാണെന്ന് ധരിക്കുകയും ചെയ്യുന്നു ഹിന്ദുവിൻ്റെ ഈ പരിമിതിയും ഈ തെറ്റായ രീതിയുമാണ് അവൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നത് എങ്കിൽ വിശാല മനസ്കതയുടെ പേരിൽ ക്രൈസ്തവ ആചാര വിചാര ആഘോഷവേളയിൽ അവർ ഹിന്ദുവിനെ സ്വീകരിക്കുമ്പോഴും നടക്കുന്നത് ഹിന്ദുവിൻ്റെ തെറ്റിന് ഹിന്ദു തന്നെ പരിതപിക്കേണ്ടി വരികയും വിശാലമായ മറ്റൊരു പന്ഥാവിലേക്ക് ഇവനെ കൊണ്ടുപോകാനോ സ്വയം നിന്നു കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നിരന്തരമായി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും അത് വളരെ വ്യക്തമായി നാം അറിയുന്നില്ലെന്ന് മാത്രം സ്നേഹത്തിൻ്റെയും ധാർമ്മിക മൂല്യങ്ങളുടെയും പരസ്പര സഹവർത്തിത്വത്തിൻ്റെയും രീതിയിലാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ ധരിക്കുകയാണ് പക്ഷേ ഞാൻ പല പ്രാവശ്യം ഈ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ ലക്ഷ്യമേ അതിനകത്തുള്ളൂ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും സഹപാഠികളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും കൂട്ടത്തിലുള്ള ഓരോ വ്യക്തിയെയും ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രം വെച്ചാണ് ഓരോ ക്രിസ്ത്യാനിയും പ്രവർത്തിക്കുന്നത് അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണവും ബൈബിൾ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്ന കർത്തവ്യം മാത്രമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അവൻ്റെ സർവപാപവും പോകുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അവന് സ്വർഗരാജ്യം ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം സ്വയം സ്വർഗരാജ്യം ലഭിക്കാനും സ്വന്തം പാപം പോകുവാനും എത്രത്തോളം ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കുവാൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്യുന്നത് സ്വാഭാവികമാണ് അതിനെതിരെ പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും അറിയേണ്ടതും അറിയിക്കേണ്ടതും ഹിന്ദുവിൻ്റെ കർത്തവ്യമാണ് ആത്മീയത ഹിന്ദുവിന് എന്നും ബലഹീനമായ ഒരു വീക്ഷണമാണ് ഹിന്ദുവിൻ്റെ വിശാല മനസ്കതയെ അതിഥി അതിഥിദേവോഭവ സങ്കല്പത്തെ ആചാര്യദേവോഭവ സങ്കല്പത്തെ ഈശ്വര ചൈതന്യം സർവത്തിലും വിളങ്ങുന്നു എന്ന സങ്കല്പത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ക്രൈസ്തവവൽക്കരണം നടക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം മരണസമയത്ത് നമ്മുടെ വീടുകളിൽ വന്ന് നമ്മളെ സഹായിക്കുന്നവർ ധാരാളമായിട്ടുണ്ടായേക്കാം പക്ഷേ ഒരു ക്രിസ്ത്യാനി സഹായിക്കുന്നുണ്ടെങ്കിൽ സുഹൃത് ബന്ധത്തിനപ്പുറത്ത് ഒരു ഉദ്ദേശവും കൂടി അതിനുണ്ട് അത് ഈ മതപരിവർത്തനത്തിൻ്റെ ഉദ്ദേശമാണ് ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവരുടെ വേർപാടിൽ അവർക്ക് ശവമടയ്ക്കാൻ അടക്കാൻ വേണ്ട സൗകര്യമുണ്ടാക്കി കൊടുക്കുക ചിലവുകൾ കൊടുക്കുക പിന്നീട് അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള മാർഗം സ്ഥിരമായി നിലനിൽക്കുന്നു പ്രത്യേകിച്ചും ദക്ഷിണ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗങ്ങളിൽ നിരന്തരം കാണുന്ന ഒരു വസ്തുതയാണ് ഇത് പാവപ്പെട്ട വീടുകളിൽ ചെന്ന് മറ്റൊരു വസ്തുത കണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷൻ കൊടുക്കുക അവർക്ക് പുസ്തകം വിതരണം ചെയ്യുക യൂണിഫോം കൊടുക്കുക സ്വാഭാവികമായിട്ടും ഇതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല മാനുഷിക മൂല്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന സഹായമാണ് ഇത് പക്ഷേ നാം ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം മാനുഷിക ധാർമ്മിക മൂല്യങ്ങളല്ല കയ്യിൽ കിട്ടുന്ന വിദേശ പണത്തിന്റെ ഒരു ചെറിയ അംശം അംശമെടുത്ത് ഇപ്രകാരം സഹായിച്ചു എന്ന് വരുത്തി ബാക്കിയുള്ളത് മുഴുവനും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയാണ് സാധുക്കൾക്ക് വിതരണം ചെയ്യുന്ന അനവധി വസ്തുക്കൾ അതിൻ്റെയും ലക്ഷ്യം ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദു വീടുകൾ തന്നെയാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അനുശാസകർ തന്നെയാണ് ഒരു കണ്ണട മുതൽക്ക് ഒരു കഷ്ണം തുണി മുതൽക്ക് ഒരു ചെരിപ്പ് മുതൽക്ക് അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു മെത്ത വരെയും ആരെങ്കിലും സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം ആ സപ്ലൈയിൽ നിന്ന് അവനൊരു ലാഭം ലഭിക്കണം ഇത് കച്ചവട മനസ്ഥിതിയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഫ്രീ ആയിട്ട് എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അവന് ലഭിക്കേണ്ടത് സിമ്പിളായിട്ട് അവൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് വരണം പിന്നീട് നിങ്ങളുടെ ശരീരവും വരണം നിങ്ങളുടെ ശരീരം അവൻ്റെ കൂട്ടത്തിൽ വന്നാൽ സാവധാനത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അവൻ്റെ കൂട്ടത്തിൽ വരണം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അവൻ്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ബന്ധുക്കളും അവൻ്റെ കൂട്ടത്തിൽ വരണം അതിനുവേണ്ടി പ്രായമായ പെൺകുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഹിന്ദുവില് താഴ്ന്ന നിലവാരത്തിലുള്ള അനവധി വ്യക്തികളിൽ ഇപ്രകാരമുള്ള മെത്തേഡിലൂടെ വിവാഹം കഴിയാത്ത പെൺകുട്ടികളുടെ വരന്റെ സ്ഥാനം ഒരു ക്രിസ്ത്യാനി സ്വയം വന്ന് നടത്തിത്തരുന്ന ഒരവസ്ഥ ഞാൻ ഈ ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് നിങ്ങൾ പള്ളിയിൽ വന്ന് വിവാഹം നടത്തിത്തരണമെന്ന് മാത്രം സ്വാഭാവികമായും പുരനിറഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുണ്ടാകുന്ന വേദനയെ ചൂഷണം ചെയ്താണ് ഈ വിവാഹം നടത്തുന്നത് അതിൻ്റെ പരിണതഫലമോ സഹസ്രാബ്ദങ്ങളായി അവർ സംരക്ഷിച്ച ഹിന്ദു ധർമ്മത്തിനെ ത്യജിച്ച് അവർക്ക് ക്രൈസ്തവവൽക്കരണത്തിൻ്റെ പന്ഥാവിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിൽ വന്നിട്ടും ക്രിസ്തുവിൻ്റെ സന്ദേശം നൽകുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ചും ഓർക്കുക അവരുടെ പേര് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മിക്കവാറും പേരുകൾ ഹിന്ദുവിൻ്റെ പേരുകളായിരിക്കും അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണല്ലോ നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് മതപരിവർത്തനം ചെയ്ത ഹിന്ദുക്കൾ ഉണ്ടാകാം ബാക്കിയുള്ളവര് ഹിന്ദുവിൻ്റെ പേരിൽ നടക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇപ്രകാരം സാധാരണക്കാരായ ഹിന്ദുക്കളുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് അവരെയും തൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ലക്ഷ്യം തന്നെയാണ് പല പരിമിതമായ സൗകര്യങ്ങളുള്ള ഗ്രാമങ്ങളിലും കാണുവാൻ സാധിക്കുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ അവിടെ കാസറ്റ് പ്ലേ ചെയ്യുന്നുണ്ടാകും ആ കാസറ്റിലെ വസ്തുത ഇപ്രകാരമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഏതാണ്ട് എല്ലാ സ്ഥലത്തും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഞാൻ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി ഇന്ന ഇന്ന ക്ഷേത്രങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരുന്നു ഇത്രയെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു ഒരു ദുഃഖത്തിനും എനിക്ക് പരിഹാരമുണ്ടായില്ല അവസാനം ഇത്രയും വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് ക്രിസ്തുവിനെ ശരണം പ്രാപിക്കാൻ പറഞ്ഞു ഞാൻ അതനുസരിച്ച് അവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ എല്ലാ രോഗങ്ങളും പോയി എൻ്റെ വീട്ടിലെ എല്ലാ തെറ്റിദ്ധാരണകളും ഇല്ലാതെയായി ഞാൻ ഇന്ന് വളരെ സംതൃപ്തനാണ് ഹിന്ദുവായി ജീവിച്ച നാൽപ്പത്തഞ്ചു വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച ത്യാഗത്തിൽ നിന്നും ഞാൻ അനുഭവിച്ച ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായും മോചനം നേടാൻ ഈ ക്രിസ്തുവിൻ്റെ മാർഗം എന്നെ സഹായിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെയും എൻ്റെ ഹിന്ദു സഹോദരന്മാരെയും ഞാൻ ക്രിസ്തുമതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന പ്രസംഗം പല പള്ളികളിലും കേൾക്കാം ഏറ്റവും അത്ഭുതകരമായ മറ്റൊരു വസ്തുത ഇപ്പോൾ കണ്ടുവരുന്നത് ചിലര് ഞാൻ നമ്പൂതിരിയായിരുന്നു ഞാൻ ബ്രാഹ്മണനായിരുന്നു ഇത്രയും വേദം ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതാ ഞാൻ വേദം പഠിച്ച രീതി ഇതാണ് എന്ന് പറഞ്ഞ് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതായി കേൾപ്പിച്ച് ഇത്രയും വേദം പഠിച്ച ഞാൻ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖത്തിൻ്റെ അളവ് അവർണനീയമാണ് വിവരിക്കാൻ സാധിക്കാത്തതാണ് ആ സമയത്താണ് ഞാൻ ക്രിസ്തു ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അങ്ങനെ പള്ളിയിലേക്ക് വന്നു പള്ളിയിൽ പ്രാർത്ഥിച്ചു പള്ളിയിലെ പുരോഹിതന്റെ അടുത്തിരുന്നു ഈ സന്ദേശം മുഴുവനും ഉൾക്കൊണ്ടു ഇപ്പോൾ എനിക്ക് മാനസികമായി പൂർണ്ണ ആരോഗ്യമാണ് ഒരു ദുഃഖവും എനിക്കില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ കാസറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ശബ്ദമാകും ക്രിസ്ത്യാനിയായിരിക്കാം പക്ഷേ ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ നമ്പൂതിരിയുടെ പേരിൽ അഡ്രസ്സിൽ ഫോൺ നമ്പറിൽ വിവരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രസംഗത്തെ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം സെൻറ് തോമസ് നിലയ്ക്കലിൽ കുരിശ് സ്ഥാപിച്ചു എന്ന് വരുത്തി തീർത്ത് അവിടെ ഒരു പള്ളി സ്ഥാപിച്ച് ശബരിമലയിലേക്ക് പോകുന്നവരെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരാനുണ്ടായ ഉദ്ദേശവും കൊണ്ടുവരാനുണ്ടായിരുന്ന കുതന്ത്രവും ഒരു കാര്യം മാത്രമാണ് ശബരിമലയിലേക്ക് പോകുന്നവർ പള്ളിയിലൂടെ ഇറങ്ങുമല്ലോ അപ്രകാരം ക്രൈസ്തവവൽക്കരണം സാധ്യമാണല്ലോ എന്നുള്ളത് അതിൻ്റെ മറ്റൊരു സംഭവമാണ് ശബരിമല മേശാന്തിയെ അടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ വീഡിയോ കാസറ്റ് എടുത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വരികളാണെന്ന് വരുത്തി തീർത്ത് കന്നഡ ഭാഷയിലും തമിഴ് ഭാഷയിലും തെലുങ്ക് ഭാഷയിലും ഞാൻ ശബരിമല ശാസ്താവിനേക്കാളും ആദരിക്കുന്നതും പൂജിക്കുന്നതും ക്രിസ്തുദേവനെയാണ് എന്ന് ശബരിമലയിലെ മേശാന്തി പറയാത്ത വരികൾ അതിനകത്ത് ഡബ് ചെയ്ത് ഈ കാസറ്റുകൾ കേരളത്തിലും ഭാരതത്തിലെമ്പാടും വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ് ശബരിമലയിലേക്ക് പ്രതിവർഷം വരുന്ന കോടാനകോടി ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് യേശു ക്രിസ്തുവിനെ ഇഞ്ചക്ട് ചെയ്ത് വിടുക അത് ശബരിമല മേശാന്തിയിലൂടെ നടത്തുക ഇപ്രകാരമുള്ള കുൽസിത ബുദ്ധികൾ ചിന്തകൾ പ്രവൃത്തികൾ രീതികൾ ആചാരങ്ങൾ ഇത് ലോഹയണിഞ്ഞ എല്ലാ പുരോഹിതന്മാരുടെയും മനസ്സിലും അവർ നയിക്കുന്ന കുഞ്ഞാടുകളുടെ പ്രവൃത്തിയിലും നിരന്തരം നടക്കുന്നു ഓരോ പുരോഹിതനും ഓരോ മെത്രാനും ഓരോ ബിഷപ്പും ഉപരിപ്ലവമായിട്ട് സർവമത സമഭാവവും സൗഹൃദവും എല്ലാം പ്രസംഗിക്കുമ്പോഴും മതത്തിൻ്റെ എല്ലാം സന്ദേശം ഒന്നാണ് എന്ന് പറയുമ്പോഴും ശാന്തമായിട്ട് അണികൾക്ക് മതപരിവർത്തനത്തിൻ്റെ പെർമിഷൻ മതപരിവർത്തനത്തിനു വേണ്ട വഴികൾ മതപരിവർത്തനത്തിനു വേണ്ട സഹായങ്ങൾ ആഹ്വാനങ്ങൾ അത് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ ഹിന്ദുവും ഓർക്കണം ക്രിസ്ത്യാനി മുകളറ്റം മുതൽക്ക് ചുവടറ്റം വരെ ഏത് കാര്യം മതവുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിലും അവൻ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ഈശ്വരവാദിയാണെങ്കിലും ഏത് പ്രാകൃതത്തിലുള്ള വ്യക്തിയാണെങ്കിലും അവൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ക്രൈസ്തവവൽക്കരണത്തിന് അവൻ്റെ കർത്തവ്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിലൂടെ അവന് ലഭിക്കുന്ന സന്തോഷം അതിന് നമ്മൾ ആരും എതിരല്ല പക്ഷേ വഞ്ചിച്ചും പറ്റിച്ചും അതുപോലെ പ്രലോഭിപ്പിച്ചും നടത്തുന്ന മതപരിവർത്തനത്തിന് ഇരയാകുന്നത് പാവപ്പെട്ട ഹിന്ദുക്കൾ മാത്രമാണ് ഒരു മുസ്ലിമിനെയും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ കഴുത്തിൻ്റെ മുകളിൽ തല കാണില്ല എന്ന ഭയം കൊണ്ട് തന്നെയാണ് കൂടാതെ ഹിന്ദുവിന് അവൻ്റെ ആത്മീയത ധാർമ്മിക ബോധം എന്നും പരിമിതമായി അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് അതിനെ ചൂഷണം ചെയ്തുള്ള പന്ഥാവിലേക്കും ഇപ്രകാരമുള്ള മതപരിവർത്തനം നടക്കുന്നു കേരളത്തിൽ ഓരോ ഹിന്ദുവും എന്നും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് താനും തൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം മതപരിവർത്തനത്തിൻ്റെ ഭീഷണിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഇവരാര് നിങ്ങളെ സമീപിക്കുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മാർഗത്തിൽ ഏതെങ്കിലും അവലംബിച്ചിട്ടായിരിക്കും മതപരിവർത്തനത്തിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടയിടുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് സ്വയം ഓർക്കാനും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനുമുള്ള ഒരു ഉപദേശ രൂപത്തിൽ മാത്രമാണ് ഇത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എഴുതി തയ്യാറാക്കിയ പോയിന്റുകൾ മാത്രം വിവരിച്ചതാണ് ഒരു പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശമല്ല ഹിന്ദുവിനെ ഓർമ്മിപ്പിക്കാൻ മാത്രം അവൻ മതപരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു അൻപത് ശതമാനത്തിൽ താഴെ മാത്രമുള്ള ഹിന്ദു ജനത ഇന്ന് കേരളത്തിൽ ന്യൂനപക്ഷമാണ് ഇരുപത് ശതമാനം മതപരിവർത്തനം ടാർജറ്റ് ഇട്ടുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനത്തെയും അനുവദിച്ചുകൂടാ അതിനെ നാം എതിർക്കേണ്ടതാണ് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് നാം സ്വീകരിച്ച ഗോറിയും ഗസ്നിയും ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഭാരതത്തെ നശിപ്പിച്ചതാണ് ബാഹ്യമായ നശീകരണത്തിൽ നിന്ന് ഇന്ന് ഭാരതത്തിലെ ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്നത് ആന്തരികമായ ക്രൈസ്തവവൽക്കരണമാണ് സർവ പ്രലോഭിപ്പിച്ചും വഞ്ചിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഉള്ള ഈ മതപരിവർത്തനം ബൈബിളിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ ലക്ഷ്യം പോലെ തന്നെ ക്രൂരമാണ് നാം അതിന് വിധേയമാകരുത് നമ്മുടെ കുടുംബാംഗങ്ങൾ അതിന് വിധേയമാകരുത് ക്രൈസ്തവവൽക്കരണത്തെ സർവജ്ഞാനവും ഉപയോഗിച്ച് എതിർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു